പാണ്ഡവരെ യുദ്ധത്തിന് വെല്ലുവിളിച്ച് ദുര്യോധനനെ സന്തോഷിപ്പിച്ച് ഭീഷ്മൻ നിലകൊള്ളുകയും ചെയ്യുമ്പോൾ ആദ്യത്തെ രണ്ട് ചോദ്യം നമ്മൾ കണ്ടു കഴിഞ്ഞു വെല്ലുവിളി ഉണ്ടായിട്ടും പാണ്ഡവ സൈന്യത്തിൽ നിന്ന് മറിച്ചൊരു വെല്ലുവിളിക്ക് പെട്ടെന്ന് മുതിർന്നില്ല തേരാളിയായ ആയുധങ്ങൾ കയ്യിലില്ലാത്ത വെള്ളകളായ കുതിരകളോടുകൂടിയ രഥത്തിൽ എത്തിയിരിക്കുന്ന സർവ ഐശ്വര്യങ്ങളുടെയും അധിപതിയായ ആപ്തകാമനും അകാമനുമായ ശ്രീകൃഷ്ണ പരമാത്മാവ് ഭീഷ്മന്റെ ഈ യുദ്ധത്തെ വിളിച്ചു വരുത്തുന്ന ആ വെല്ലുവിളിക്ക് മറുപടിയായി തന്റെ സംഘനാഥം മുഴുവൻ ഒരു ഭാഗത്ത് യുദ്ധത്തിനുള്ള വെല്ലുവിളി യുദ്ധത്തെ ഒരിക്കലും യുദ്ധം കൊണ്ട് നേരിടാനാവില്ല എന്ന് യുദ്ധത്തിൽ പങ്കെടുക്കുന്നവർ പോലും സമ്മതിക്കുന്നതാണ് ആയുധവും ആയുധവും സമാധാനത്തിന് വഴിയല്ല ഒരായുധം കൊണ്ട് ശത്രുവിനെ കൊല്ലുവാൻ ഒരുങ്ങിയാണ് ഞാൻ ആയുധത്തെ ഉണ്ടാക്കിയതെങ്കിൽ എന്റെ ആയുധങ്ങളെ നിശബ്ദമാക്കാൻ എന്റെ ശത്രുവും ആയുധമുണ്ടാക്കിയത് കൊണ്ട് സമാധാനം സംജാതമാവുകയില്ല രണ്ട് ശത്രുക്കളുടെ പാളയങ്ങളിൽ ആയുധങ്ങൾ ഉറങ്ങുമ്പോൾ തങ്ങളിലുള്ള വിശ്വാസം രണ്ട് ശത്രുക്കൾക്കും നഷ്ടപ്പെടുകയും ആയുധങ്ങളിലുള്ള വിശ്വാസം പടിപടിയായി വളരുകയും ചെയ്യുമ്പോൾ ഉറങ്ങുന്ന ആയുധങ്ങൾക്കൊരിക്കൽ ശബ്ദമുണ്ടാക്കേണ്ടി വരുമെന്ന് നൂറ്റാണ്ടുകളായി ലോകം പഠിക്കുന്നുണ്ട് കാണുന്നുണ്ട് അനുഭവിക്കും ഈ ലോകത്ത് ആറ്റം ബോംബ് കൊണ്ട് മരിച്ചിട്ടുള്ളതിനേക്കാൾ ഈ ലോകത്ത് തോക്കുകൊണ്ട് കൊല്ലപ്പെട്ടിട്ടുള്ളതിനേക്കാൾ എത്രയോ ആളുകൾ വെറും കൈകൊണ്ടും കത്തികൊണ്ട് മരിച്ചിട്ടുണ്ട് നൂറ്റാണ്ടുകളായി ആയുധങ്ങളെക്കാളെല്ലാം മനസ്സ് രാഗദ്വേഷം അലീമസമാകുന്നത് ഈ ലോകത്ത് നമുക്ക് ബോധ്യമാണ് അതിലൂടെയാണ് നൂറ്റാണ്ടുകളിലൂടെ മനുഷ്യകം കടന്നു പോകുന്നത് ഇന്ന് ആയുധങ്ങൾ ഉപയോഗിക്കുന്നതിനുള്ള ഒരു വെല്ലുവിളി നടത്തി ആയുധങ്ങളും എന്തി ഒരു സൈന്യം നിൽക്കുമ്പോൾ എങ്ങനെയാണ് ഒരു യുദ്ധക്കളത്തിൽ ആ വെല്ലുവിളിയെ സ്വീകരിക്കേണ്ടതെന്ന് ലോകത്തിന് പരമാത്മാവായ പരമോദാരനായ ഭഗവാൻ നമുക്ക് കാട്ടിത്തരിക കൂടിയ യുദ്ധങ്ങളെ ശാന്തി കൊണ്ട് ആയുധങ്ങളെ അറിവുകൊണ്ട് നേരിടേണ്ടതിന്റെ ആവശ്യകതയെ ചൂണ്ടിക്കാണിക്കുമാറ് ആയുധമില്ലാത്ത വെറും തേരാളിയായ കൃഷ്ണൻ തന്റെ ശംഖനാഥം മുഴക്കി വെല്ലുവിളിയെ സ്വീകരിക്കുന്നു ഇതാണ് നമ്മൾ പറഞ്ഞ് ആദ്യം തീർത്ത ഒരു ഭാഗം രണ്ടാമത് അർജുനൻ വെറും യോദ്ധാവായ അർജുനൻ ശംഖമുഴക്കുന്നു അനന്തവിജയം എന്ന സംഘം യുധിഷ്ഠിരൻ സുഘോഷം മണിപുഷ്പകം എന്ന ശംഖങ്ങൾ നകുല സഹദേവന്മാർ പൗണ്ഡ്രം എന്ന മൃഗോദരൻ ഒക്കെ മുഴക്കും സൗഭദ്രൻ ദ്രൗപദേയന്മാർ ഒക്കെ സംഘങ്ങളെ മുഴക്കും പൃഥ്വിയിലും ആകാശത്തിലും മാറ്റൊലിക്കൊണ്ട ശംഖനാദം കൊണ്ട് ഫസ്റ്റ് സെക്കൻഡ് തേർഡ് എന്ന് പറഞ്ഞു ഞാൻ ഈ ക്ലാസ് തുടങ്ങിയപ്പോഴും മുതൽ പോരുന്ന ചരടില് ഭീഷ്മപർവം പതിമൂന്നാം അധ്യായത്തില് സംഭവവികാസങ്ങൾ മുതൽ ഗീതാ ഉപപർവം ആരംഭിക്കുന്നു എന്ന് പറഞ്ഞ് പറഞ്ഞ ഗാവൽഗണി ഗാവൽഗണന്റെ പുത്രൻ ഗാവൽഗണൻ ധൃതരാഷ്ട്രന്റെ തൈരാളിയാണ് ആ സഞ്ജയൻ യുദ്ധക്കളത്തിൽ പോയി യുദ്ധം കണ്ട് ഈ രംഗങ്ങളൊക്കെ വീക്ഷിച്ച് പത്താം ദിവസം ഭീഷ്മർ വീഴുമ്പോൾ തിരിച്ചു വന്ന് ധൃതരാഷ്ട്രനോട് ഞാൻ സഞ്ജയനാണെന്നേക്ക് നമോവാകം എന്ന് തുടങ്ങി പറയുന്നുവെന്നാണ് ഇതാരംഭിച്ചപ്പോൾ നിങ്ങളെ ഓർമ്മിപ്പിച്ചതെന്നാണ് എന്റെ ഓർമ്മ അങ്ങനെ ധൃതരാഷ്ട്രൻ കേൾക്കുന്ന ഭീഷ്മ മരണം കഴിഞ്ഞാണ് ധൃതരാഷ്ട്രന് സഞ്ജയൻ കാണിച്ചു കൊടുക്കുന്ന ഗീത എന്നാണ് ഞാൻ പറഞ്ഞത് ചിലരെങ്കിലും ഒന്നിച്ചിരുന്ന് കേൾക്കുന്നതാണ് ചിലപ്പോൾ അതിനിടയ്ക്ക് നമ്മുടെ മനസ്സുമല്ല മറ്റു കാര്യത്തിലുമൊക്കെ കർത്തവ്യ കർമ്മം കൊണ്ട് പോയേക്കാം പലവിധം കർത്തവ്യങ്ങൾ നിങ്ങൾക്ക് ഇവിടെയൊക്കെ ഉണ്ടാവും അപ്പൊ ചിലപ്പോ ഇത് കഴിഞ്ഞാൽ ഉടനെ ഓടിച്ചെന്ന് നിങ്ങൾക്ക് കർമ്മത്തിൽ ഏർപ്പെടേണ്ടി വരുന്നത് താഴെ കിച്ചണിലാകാം ചിലർക്ക് ഇതൊക്കെ തുടയ്ക്കാനാവാം ചിലർക്ക് ബുക്കുകൾ അയക്കാനാവാം ചിലർക്ക് ഇത് കഴിഞ്ഞാൽ ഉടനെ ഓടിച്ചെന്നിട്ട് ചെയ്യേണ്ടത് മറ്റുള്ളവർക്ക് റൂമുകളിൽ താമസിക്കുന്ന ആളുകൾക്ക് സേവനത്തിനാവാം അതുകൊണ്ട് തീർച്ചയായും നിങ്ങളുടെ കുറ്റം കൊണ്ടാവില്ല ഈ കർമ്മത്തിന്റെ ആ ഭീകര സ്വഭാവം കൊണ്ടാവാം ഇവിടുന്ന് കേൾക്കുമ്പോൾ ആ ഗീതോപദേശം നാം കാണുന്ന രീതിയിൽ ധൃതരാഷ്ട്രന് സഞ്ജയൻ ഉപദേശിച്ചു കൊടുക്കുന്നത് സഞ്ജയൻ പറയുന്നത് പത്ത് ദിവസത്തെ യുദ്ധം കഴിഞ്ഞ് തിരിച്ചെത്തി ഭീഷ്മർ വീണ് കഴിഞ്ഞ് തിരിച്ചെത്തി ഭീഷ്മർ വീണു എന്ന് പറഞ്ഞ് ധൃതരാഷ്ട്ര വിലാപം കഴിഞ്ഞ് പതിമൂന്ന് മുതൽ ഇരുപത്തിനാല് വരെ അധ്യായങ്ങളിലെ യുദ്ധ സന്ദർഭ വർണ്ണന കഴിഞ്ഞ് ആണ് എന്നാണ് ഞാൻ പറഞ്ഞതെങ്കിലും കേട്ടത് ഗീതോപദേശം കൃഷ്ണൻ അർജുനന് കൊടുത്തത് പത്ത് ദിവസത്തെ യുദ്ധം കഴിഞ്ഞാണെന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് തിരുത്തിയേക്കണേ ഞാൻ അങ്ങനെയല്ല പറഞ്ഞത് യുദ്ധം ആരംഭിക്കുന്നതിനൊക്കെ മുമ്പ് അതാ ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് യുദ്ധത്തിന് ഭീഷ്മർ വെല്ലുവിളിച്ചു കഴിഞ്ഞ് കൃഷ്ണൻ വെല്ലുവിളിച്ചു കഴിഞ്ഞ് ആയുധങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രയോഗിച്ച് തുടങ്ങിക്കഴിഞ്ഞ് ധീരനായ അർജുനൻ തന്റെ തേലിനെ മധ്യത്തിൽ നിർത്താൻ പറഞ്ഞു കഴിഞ്ഞ് മധ്യത്തിൽ നിന്ന് കണ്ട് വിഷാദചിത്തനായ അർജുനൻ വീണു കഴിഞ്ഞ് ഗീതോപദേശം കഴിഞ്ഞ് എഴുന്നേറ്റ അർജുനൻ യുദ്ധം ചെയ്ത് ആ യുദ്ധത്തിൽ പത്ത് ദിവസം ഘോരഘോരം പൊരുതി ഭീഷ്മൻ ആയിരക്കണക്കിന് ആളുകളുടെ തലയറുത്തു കഴിഞ്ഞ് ഒരു ദിവസം ശിഖണ്ഡിയെ പുരസ്കരിച്ചു നിൽക്കുന്ന അർജുനനാൽ പത്താം ദിവസം ശിഖണ്ഡിയെ പുരസ്കരിച്ചു നിൽക്കുന്ന അർജുനനാൽ ഭീഷ്മൻ തേരിൽ വീഴിപ്പിക്കപ്പെട്ട് കഴിഞ്ഞ് ഭീഷ്മന്റെ പതനം കഴിഞ്ഞ് സഞ്ജയൻ യുദ്ധക്കളത്തിൽ നിന്ന് ഓടിച്ചെന്ന് ധൃതരാഷ്ട്രനോട് പറഞ്ഞ് ധൃതരാഷ്ട്ര വിലാപം കേട്ട് ആ പഴയ സംഭവങ്ങൾ വീണ്ടും സഞ്ജയൻ ആവർത്തിക്കുന്നു എന്നാണ് പറഞ്ഞത് പല ആളുകളും കേട്ടിട്ട് എന്റെ അടുക്കൽ സംശയത്തിനായിട്ട് എത്തിയിട്ടുണ്ട് കൊച്ചുകുട്ടികളാണ് പലരും അവരുടെ കേൾവിക്കിടയിൽ ഒന്നാമത് മനസ്സിൽ വരുന്ന ആയിരം ആയിരം ഉയർച്ചയുള്ള ചിന്തകൾ അതിനിടയിൽ വരുന്ന മറ്റ് കർമ്മ കലാപങ്ങൾ ഇതൊക്കെ കൊണ്ട് ഇതെല്ലാം കൂടെ കൂടി ഓർത്തിരിക്കാൻ ബുദ്ധിമുട്ട് നമുക്ക് ആർക്കാണെങ്കിലും ഉണ്ടാവും വായിച്ചാൽ ഇതൊക്കെ ഓർത്തിരിക്കാം ഓർക്കാതിരുന്നാൽ ഇതെല്ലാം ഓർക്കും അതാണ് ഇതിനുള്ള തന്ത്രം അതും അവർ അവർ തന്നെ ചോദിച്ചു സ്വാമിജി എങ്ങനെയാണ് ഇങ്ങനെ ഈ അടുക്കൂടെ നിങ്ങളിത് പറയുന്നത് എനിക്ക് ഒറ്റ ഉത്തരവ് പറയാനുള്ളൂ എനിക്ക് തന്നെ അറിയില്ല വളരെ എളുപ്പത്തിൽ ജാടയൊന്നുമില്ലാതെ പറയാവുന്ന ഉത്തരം എനിക്ക് തന്നെ അറിയില്ല കാരണം ആ ഉത്തരം ഇനി ആരും ചോദിച്ച് സമയം കളയണ്ടെന്ന് വെച്ചാൽ ഇതെങ്ങനെയാണ് ഇത്രയൊക്കെ ഓർക്കുന്നത് എനിക്ക് തന്നെ അതറിയില്ല പക്ഷെ അതിന് എളുപ്പ വഴി എനിക്കറിയാം ഓർക്കാതിരിക്കലാണ് അതിനുള്ള എളുപ്പം ഒന്നും ഓർക്കാതിരിക്കലാണ് ഇതിന്റെ സൂത്രപ്പണിയെന്ന് എനിക്ക് നന്നായി അറിയാം ആവശ്യം വരുമ്പോൾ എന്തൊക്കെയാ ഓർക്കേണ്ടതെന്ന് വെച്ചാൽ ഓർക്കേണ്ടവന് വിട്ടുകൊടുക്കുക നമ്മളൊന്നും ഓർക്കാതിരിക്കുക ഇതാണ് ഇതിനുള്ള എളുപ്പവഴി എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാൻ പറ്റുന്നത് ഓരോ സംഭവവും മുമ്പ് വരുമ്പോൾ മാത്രം അന്നേരം ഓർക്കുന്നതൊക്കെ ചെയ്യുക അതൊക്കെ ശരി ഇതെല്ലാം തലേ നടന്നിട്ടല്ല ഇവിടെ വന്നിരുന്ന് പറയുന്നത് അങ്ങനെ പറയാനാവില്ല അതിന് മറ്റൊന്നും കൂടി അതിന് എളുപ്പവഴിയുണ്ട് സാധനകളൊക്കെ കൃത്യമായി കൊണ്ടുപോവുക പിന്നെ എന്താണ് സാധന ഏതാണ് സാധന അത് നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ടാവും ആശ്രമത്തിലാണ് നിങ്ങൾ അതിൽ ഞാൻ കടന്നുകൂടുന്നത് യുക്തവുമല്ല എന്താ നിങ്ങളുടെ സാധനങ്ങളൊക്കെ അനുഷ്ഠിക്കുക കൃത്യമായി ജീവിക്കുക അപ്പോൾ ഇത് കിട്ടും അപ്പോൾ പല ആളുകളും എൻ്റെ അടുക്ക വന്നിട്ട് ഈ സംശയം വീണ്ടും വീണ്ടും ചോദിച്ചു അതുകൊണ്ടാണ് ഞാൻ ആ ബുക്കിന്റെ നാലാം വോളിയം എടുത്തേക്കാം നാലാം വോളിയം നിങ്ങളെ വായിച്ച് തന്നെ കേൾപ്പിക്കാം എന്ന് വിചാരിച്ചത് പല ആളുകളും അപ്പോൾ ചോദിച്ചപ്പോൾ പറഞ്ഞു മഹാഭാരതം വായിച്ചിട്ടില്ല ഞാൻ പറഞ്ഞു ഇവിടുത്തെ ലൈബ്രറിയിൽ ഉണ്ടല്ലോ വായിച്ചു നോക്കൂ അപ്പോൾ പിന്നെ എനിക്ക് കഷ്ടപ്പാടുണ്ടാവില്ല അപ്പോൾ ഒരാളോട് പറഞ്ഞു വിട്ട് ഒരമണിക്കൂർ കഴിയുമ്പോൾ അടുത്തയാൾ വന്നിട്ട് പതുക്കെ ചോദിക്കും സ്വാമിജി എന്നാലും ഒരു സംശയം യുദ്ധം തുടങ്ങുന്നതിന് മുമ്പല്ലേ സഞ്ജയൻ പറഞ്ഞത് അതുകൊണ്ട് ദയവായി നിങ്ങളെ ലൈബ്രറിയിൽ ചെന്ന് മഹാഭാരതം എടുത്ത് വായിക്കണം പ്രത്യേകിച്ചും ചെറുപ്പക്കാർ പ്രായം ചെന്നവർ തിരിച്ചു വല്ലതും ധരിച്ചാലും അവർ കുറെ കഴിയുമ്പോൾ ഇതൊക്കെ ഒന്ന് മറക്കും അവർ വേറെ കർമ്മങ്ങളിലൊക്കെ ഇങ്ങനെ വ്യാപരിച്ച് വ്യാപരിച്ചായിട്ട് ഇതിനൊന്നും വലിയ പ്രാധാന്യമൊന്നും കൊടുക്കില്ല ഇതൊന്ന് കേൾക്കും ആ ഇങ്ങനെ ഒരു വ്യാഖ്യാനം ഉണ്ടായിരിക്കട്ടെ കുഴപ്പമൊന്നുമില്ല നമുക്ക് നഷ്ടമൊന്നും വരാനില്ല ഇനി ഇതിനോടൊക്കെ കയറി മല്ലൊന്നും അടിക്കാൻ നമ്മളാളല്ല പ്രായമൊക്കെ ആയി ഈ മല്ലടിച്ചിട്ട് ആ കുഴപ്പങ്ങളൊന്നും വേണ്ടാന്ന് വിചാരിച്ച് പ്രായമായവർ തന്നെ ചെറുപ്പക്കാർ അങ്ങനെയല്ല പ്രായമായവർ വിചാരിക്കും നേരിട്ടൊന്ന് ചോദിക്കണം ഇത് ഇങ്ങനെയൊന്നും ആയിരിക്കില്ല എന്നൊക്കെ ചിലപ്പോൾ ഒന്ന് വിചാരിക്കും ഒരു അല്പനേരത്തേക്ക് അത് ഇവിടെ ഇരിക്കുമ്പോഴേ വിചാരിക്കുള്ളൂ ഇവിടെ നിന്ന് ഇറങ്ങി കഴിയുമ്പോഴത്തേക്ക് പ്രായമായവർ വിട്ടുവിടും കാരണം ഇതിലും വലിയ കാര്യങ്ങളൊക്കെ നമുക്ക് കിടക്കുന്നു വൈദ്യമായി നാമം ചോദിക്കണം അതിനിടയ്ക്ക് ഇനി ഇതിനൊക്കെ ദാമിയോട് ഉപയോഗിക്കുക ചോദിച്ചിട്ട് ബാക്കി പിള്ളേർക്ക് ചെറുപ്പക്കാർക്ക് ദേഷ്യം തോന്നുക അവരുടനെ തന്നെ നമ്മളെ ഒരു ശത്രുവായി കാണുക അതൊന്നും വേണ്ടാന്നേ എന്ത് കാര്യത്തിന് അവർക്കാണെങ്കിൽ ഇഷ്ടമൊക്കെ ആയി കാണും സ്വാമിയുടെ ശബ്ദവും വർത്തമാനവും ഒക്കെ കേട്ടപ്പോൾ ഒരുമാതിരി താല്പര്യമൊക്കെ ആയി കാണും നമ്മളായിട്ട് നീ ഇതിനൊരു കഷ്ടപ്പാടൊന്നും ഉണ്ടാക്കണ്ടെന്ന് ചിലപ്പോഴാണ് വിചാരിക്കും നിങ്ങൾ നാലാം വാള്യത്തിൽ അതായത് ഗീതാ ഉപപർവമുള്ള ഭീഷ്മപർവത്തിലെ ഈ ഭാഗമുണ്ട് കൃത്യമായിട്ട് നല്ല സമയമെടുത്ത് ലൈബ്രറിയിൽ നോക്കി ആരുടെയെങ്കിലും കയ്യിൽ ഇപ്പോൾ ലൈബ്രറിയിൽ നിന്ന് ആരെങ്കിലും എടുത്തുകൊണ്ട് പോയിട്ടുണ്ടെങ്കിൽ നാളെ പോരുമ്പോൾ ഒന്ന് കൊണ്ടുവരിക ഞാൻ എല്ലാവർക്കുമായിട്ട് വായിച്ചു എത്തിക്കാം അപ്പോൾ പിന്നെ എല്ലാവരും ഒറ്റക്കൊറ്റയ്ക്ക് പോയി വായിക്കാൻ സമയം കിട്ടിയാലും വായിക്കാനൊക്കെ ആളുകൾക്ക് മടിയുണ്ടാവും തൊഴിലും തന്നെ അങ്ങ് വായിച്ച് കേൾപ്പിച്ചേക്കാം ബുദ്ധിമുട്ടില്ല അതുകൊണ്ട് കയ്യിൽ ആരെങ്കിലും അത് എടുത്തുകൊണ്ട് പോയിട്ടുണ്ടെ ഒന്ന് കൊണ്ടുവിടുക പുറത്ത് വോളിയം ആണെന്നാണ് എന്റെ ഓർമ്മ ഭീഷ്മപർവം ഭീഷ്മപർവം വരുന്നത് നാലാമത്തെ വോളിയത്തിലാണെന്നാണ് എന്റെ ഓർമ്മ അതുകൊണ്ട് ഒന്നുകൂടെ കൊണ്ടുവരിക ഞാൻ പറഞ്ഞു കേൾപ്പിക്കുകയും ചെയ്യാം അതുകൊണ്ട് ആ സംശയം മനസ്സിൽ വെച്ചുകൊണ്ട് സംഘർഷം വേണ്ടാന്ന് സാരം നമുക്ക് വീണ്ടും വിഷയത്തിലേക്ക് തിരിച്ചു വരാം ആ സംശയം പലർക്കും വന്നുകൊണ്ടാണ് പുസ്തകം ഇവിടെ തന്നെ ലൈബ്രറിയിലുണ്ട് അപ്പോൾ എടുത്തേക്കാം എടുത്തു നോക്കി വായിച്ച് സ്പഷ്ടമായി കേൾപ്പിച്ചേക്കാം കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ്റെതായാലും മതി ആ ഭീഷ്മപൂർവ്വമുള്ളത് നിങ്ങൾ നോട്ട് ചെയ്തുകൊണ്ട് വരണം പ്രകാശിൻ്റെയാണ് ഫോർത്ത് വോളിയമാണ് ഇങ്ങടത്താണെന്ന് എനിക്ക് ഓർമ്മയുണ്ട് ബി സി റോയിയുടേതാണെങ്കിലും ഇങ്ങടത്താണെന്ന് എനിക്ക് ഓർമ്മയുണ്ട് കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ്റെ പദ്യത്തിൽ പലതരത്തിലായതുകൊണ്ട് ഏത് വോളിയും ഏത് പേജെന്ന് എനിക്ക് കൃത്യമായി ഓർമ്മയില്ല അത് കിട്ടിയാലും ഞാൻ വായിച്ചു കേൾപ്പിക്കുന്ന മതി വ്യാസൻ എഴുതിയതിനെ മാറ്റാനാവില്ലല്ലോ അതുകൊണ്ട് നമസ്കാരപൂർവ്വം ആ പാദങ്ങളെ നമസ്കരിച്ചിട്ട് നമ്മൾ പറയാനുള്ളത് പറയുന്നുവെന്ന് മാത്രം അതുകൊണ്ട് അവരെഴുതിയതെല്ലാം മോശമായി പോയി എന്നല്ല അവരിങ്ങനെയൊക്കെ എഴുതുകൊണ്ട് നമ്മൾ ഇത്രയും കാലം ചെയ്ത് കുറേങ്കിലുമൊക്കെ പഠിച്ചത് നമുക്കത് വച്ചുകൊണ്ട് അതിന്റെ സത്യത്തിലേക്ക് കടക്കാം എന്ന് മാത്രം അപ്പൊ ആ ഡൗട്ടുള്ളവര് പുസ്തകം ഒന്ന് കൊണ്ടുവന്ന ഞാൻ എല്ലാവരെയും കേൾപ്പിച്ചേക്കാം നമുക്കൊരു ബാക്കി അത് പറഞ്ഞു നിർത്തിയത് അർജുനൻ രംഗത്തെത്തി യുദ്ധക്കളമൊക്കെ കാണുന്നു കാണുമ്പോൾ അർജുനൻ എതിരാളിയെ കണ്ടില്ല അനുകൂലികളെയും കണ്ടില്ല ആ യുദ്ധക്കളത്തിൽ ഒരാളെയെങ്കിലും ദുര്യോധനനെ ആകട്ടെ ദുശാസനനെ ആകട്ടെ ആരെയെങ്കിലും ശത്രുവായ യുദ്ധക്കളത്തിൽ അർജുനന് കാണാൻ കഴിഞ്ഞില്ല ഭഗവാന്റെ ശംഖനാഥിന്റെ മാസ്മരപ്രഭ കൊണ്ടാണോ എന്നറിയില്ല അർജുനന്റെ വ്യക്തിസത്തയ്ക്ക് യോദ്ധാവെന്ന തന്നിൽ അർപ്പിതമായ ഒരു കർത്തവ്യമുണ്ടെന്ന് വിശ്വസിച്ചിരുന്ന് താൻ തന്നെ തന്നിൽ ഏൽപ്പിച്ച കർത്തവ്യത്തിന് ലോപം വന്ന് യോതൃഭാവം നഷ്ടപ്പെട്ട് എതിരാളിയും അനുകൂലിയും ഇല്ലാത്ത ഒരവസ്ഥയിലേക്ക് ഉയർന്ന് പിതാക്കന്മാർ പിതാമഹന്മാർ ആചാര്യന്മാർ മാതുലന്മാർ പുത്രന്മാർ പൗത്രന്മാർ സഖികൾ ശ്വശുരന്മാർ സുഹൃത്തുക്കൾ ഇവരെ മാത്രം കാണാൻ തുടങ്ങി അതില് വ്യാസന്റെ ഈ കൽപ്പനാ ചാതുരിയില് പിതാക്കന്മാർ നമുക്ക് കല്ലിടിച്ചത് അവിടെയാണ് പിതാമഹന്മാർ പൗത്രന്മാർ ഇതാണ് പറഞ്ഞു ഇന്നലെ നിർത്തിയത് ഇന്നലെ രാത്രിയിൽ ചിന്തിച്ചോട്ടെ എന്ന് പറഞ്ഞ് നിർത്തിയാണ് ഞാൻ തിരിഞ്ഞത് അപ്പോ ചിന്തിച്ചിട്ടൊക്കെ ഉണ്ടാവും അർജുനന്റെ എന്ന് ചേർത്തിട്ട് പിതാക്കന്മാർന്ന് വായിക്കാൻ പറ്റില്ല അർജുനന്റെ എന്ന് ചേർത്തിട്ട് പിതാമഹന്മാർ എന്ന് വായിക്കാനാവില്ല അർജുനന്റെ എന്ന് ചേർത്തിട്ട് പൗത്രന്മാർ എന്ന് വായിക്കാൻ പറ്റില്ല ഇത് മൂന്നിനും പറ്റില്ലെങ്കിൽ മറ്റുള്ളതിനും അത് ബാധകമാണ് അങ്ങനെയാണെങ്കിൽ വ്യാസൻ ഇവിടെ എന്ത് ഉദ്ദേശിക്കും വ്യക്തി ജീവിതത്തിൽ ചിലപ്പോഴെങ്കിലും അവന്റെ വൈയക്തികമായ സങ്കുചിതത്വം വെടിയുന്ന നിമിഷമുണ്ട് വ്യക്തി ഭൂമിയിൽ എത്തുമ്പോൾ കാര്യമായ സ്വത്ത് തിരിച്ചറിയുന്നില്ല ഐഡന്റിറ്റി മലയാളത്തിൽ തന്നെ സ്വത്ത് എന്ന് പറയാമെന്ന് തോന്നുന്നു അവൻ പതുക്കെ പതുക്കെ വിഷയങ്ങളോട് ബന്ധപ്പെട്ട് ഒരു ഐഡന്റിറ്റി ഉണ്ടാക്കുക അത് അനിവാര്യമാണെന്നാണ് നമ്മൾ ഓരോ നിമിഷവും പഠിക്കുന്നത് ഐഡന്റിറ്റി എനിക്കൊരു ഐഡന്റിറ്റി ഉണ്ട് എന്ന് പറയാനുള്ള ഒരു അഭിമാനം ഐ ആം ദ സ്റ്റേറ്റ് എന്ന് ലൂയി പതിനാലാമനോട്ട് പറഞ്ഞിട്ടുണ്ടപ്പോ എന്ന് പറയുന്ന പോലെ പറയാനുള്ള ഒരു ഒരു ഗർവ് നീ ആരാണ് എന്ന് എന്നോടും നിങ്ങളോടുമൊക്കെ ചോദിച്ചാൽ ഇത്യാദിയുടെ മകൻ സോ ആൻഡ് സോ എന്ന് പറയുമ്പോൾ ഒരു അതുകൊണ്ടും ആളുകൾക്ക് ശരിക്കും മനസ്സിലായില്ലെങ്കിൽ നമ്മളുടെ കുടുംബത്തിലെ ഏറ്റവും പേരുള്ള അറിയപ്പെടുന്ന ഒരു വ്യക്തിയെ തെരഞ്ഞു പിടിച്ച് അയാളുടെ അനന്തരവൻ അല്ലെങ്കിൽ അതും പറ്റിയില്ലെങ്കിൽ അതിനേക്കാൾ മഹാനായിട്ട് അകന്ന ഒരു ബന്ധുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ അപ്പൂപ്പന്റെ അച്ഛന്റെ മകളുടെ സഹോദരന്റെ മകളുടെ ഭർത്താവ് ഇത്രയോളം എന്നാലും ആ വലിയ ആളുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഐഡന്റിറ്റി പോകുന്നത് ഈ ഐഡന്റിറ്റി നമ്മളൊക്കെ കാത്തു സൂക്ഷിക്കുന്നു ചിലർക്ക് ജന്മനായി ഈ ഐഡന്റിറ്റി ഉണ്ടാവില്ല ഒരു ഉണ്ടായിരുന്നു അങ്ങനെ ഐഡന്റിറ്റിയേ ഇല്ല ഗുരുവിന്റെ അടുക്കൽ ചെല്ലുമ്പോൾ ഗുരു ചോദിച്ചു നീ ആരാണ് അന്ന് ഗുരുക്കന്മാർ ചെല്ലുമ്പോഴേ അവർ ചോദിക്കുന്നതേ നീ ആരാണ് ഗോത്രം ഏതാണ് ഉപനിഷത്തിലുണ്ട് അങ്ങനെ ഒരു സന്ദർഭം ഒരു കുമാരനെ പഠിക്കണം അയാൾ ചെന്നപ്പോൾ ചോദിച്ചു നീ ആരാണ് അതുവരെ ഇവൻ ചിന്തിച്ചിട്ടേ ഇല്ല ആദ്യമായിട്ടാണ് ചിന്തിക്കുന്നത് ഓഹോ നീ ആരാന്നാ ചോദിച്ചിരിക്കുന്നത് എങ്ങനെയാ പറയണ്ടേ പേര് പറഞ്ഞു കൊടുത്തോ പോരാ കാരണം ഗോത്രവും അച്ഛന്റെ അമ്മയുടെയും പേരും ഒക്കെ വേണം അച്ഛനെ ഇതുവരെ കണ്ടിട്ടില്ല ജനിച്ചിട്ട് ഇതുവരെ അച്ഛനെ കണ്ടിട്ടില്ല അമ്മയെ കണ്ടിട്ടുണ്ട് ഗോത്രം എന്ന് പറയുന്ന സാധനമേ അറിയില്ല ഇപ്പൊ ഗുരു പറഞ്ഞു നീ പോയി അന്വേഷിച്ചു ചെന്ന് അമ്മയോട് ചോദിച്ചു അമ്മ ഈ അടുത്ത വീടുകളിലൊക്കെ ഇങ്ങനെ പഠിക്കമെടുക്കുകയും പഠിപ്പുരമിടുകയും ഒക്കെ ചെയ്ത് ജീവിക്കുന്നവളാണ് അപ്പൊ അമ്മയോട് ചോദിച്ചു അമ്മേ പഠിക്കാൻ ചെന്നപ്പോ ആചാര്യൻ പറഞ്ഞു നിന്റെ ഗോത്രം ഏതാണ് അച്ഛൻ ആരാണ് അമ്മയ്ക്ക് വിഷാദമൊന്നുമില്ല അമ്മ വളരെ കാര്യമായി പറഞ്ഞു അമ്മയുടെ അറിവ് അറിവ് തുറന്നു കാരണം അമ്മയ്ക്ക് ഒരു ഐഡന്റിറ്റി ഇല്ല ഐഡന്റിറ്റി ഉണ്ടെങ്കിൽ അമ്മയ്ക്ക് തുറന്നു പറയാൻ പറ്റില്ല അമ്മ വിഷമിക്കും കുറെ നേരം കുറെ നേരം അതിന് ഐഡന്റിറ്റി ക്രൈസിസ് എന്നാ പറയുന്നത് ഈ ഐഡന്റിറ്റി തിരിച്ചറിയാൻ പറ്റാത്ത ഒരു നിമിഷം ഐഡന്റിറ്റി ക്രൈസിസ് ആണ് മറ്റൊരുത്തന്റെ ഐഡന്റിറ്റി തിരിച്ചറിയാൻ നമുക്ക് കഴിയാതിരുന്നാലും കുറെ കാലത്തേക്ക് നമ്മൾ ഐഡന്റിറ്റി ക്രൈസിസിൽ തന്നെയാണ് ഇതൊന്ന് കിട്ടുന്നിടം വരെ ഒരു വല്ലാത്ത സംഘർഷമാണ് അപ്പൊ നമ്മുടെ ഈ പയ്യന് ചെന്ന് അമ്മയോട് ചോദിച്ചപ്പോ അമ്മ ഇതേപ്പറ്റി ചിന്തിച്ചിട്ടില്ലാത്തതുകൊണ്ട് ഐഡന്റിറ്റി ക്രൈസിസ് ഒന്നും ഉണ്ടായില്ല അമ്മ പെട്ടെന്ന് പറഞ്ഞു മോനെ ഞാൻ ഒരുപാട് വീട്ടിൽ ഇങ്ങനെ അടിച്ചളിക്കാൻ പോയി അതിൽ ഏത് വീട്ടിലുള്ള ആളാ നിന്റെ അച്ഛൻ എന്ന് എനിക്കറിയില്ല വല്ലാത്ത അമ്മ മകനോടാ പറഞ്ഞു കൊടുത്തത് നിന്റെ അച്ഛനെ എനിക്കറിയില്ല ആരുമാകാം നിന്റെ അച്ഛൻ നീ ചെന്ന് നിന്റെ ആചാര്യനോട് പറ നീ ജാബാലയുടെ മകനാണെന്ന് പറ ഗോത്രം ചോദിച്ചാൽ ജാബാലയുടെ ഗോത്രമാണെന്ന് പറയാം ജബാലയ്ക്കൊന്നും അറിയില്ല ജബാലയുടെ ഗോത്രം അവനും ഐഡന്റിറ്റി പ്രശ്നമൊന്നുമില്ല അതാണ് ആ നിഷ്കളങ്കത അതുപോലുള്ളതുകൊണ്ട് അവൻ നേരെ ഓടി ചെന്നിട്ട് പറഞ്ഞു ആചാര്യ എന്റെ അമ്മ ജാബാലയാണ് ഞാൻ ജാബാലയുടെ ഗോത്രത്തിൽ പിറന്നാണ് എന്റെ അമ്മയ്ക്ക് അച്ഛനെ അറിയില്ല സത്യകാമ നീ ബ്രാഹ്മണനാണ് ഏത് നിമിഷത്തിലും സത്യത്തിൽ നിന്ന് വ്യതിചലിക്കാത്ത നീയാണ് ഉത്തമോത്തമനായ ബ്രാഹ്മണൻ ഇത് ആധുനികം വ്യാഖ്യാനിച്ച ഗതികേടാണ് അച്ഛൻ അറിയില്ലാത്തവനൊക്കെ ബ്രാഹ്മണനാണെന്ന് പറയേണ്ടി വരും അങ്ങനെയാണ് ഇപ്പോഴത്തെ ഈ റിസർച്ച് അതിന്റെ ഏറ്റവും കോറിൽ പഠിക്കണം താനൊരു ഐഡന്റിറ്റി ഉണ്ടാക്കി അതിന്റെ കൂടിൽ കൂടുകൂട്ടിയിരിക്കുന്നവനല്ല ബ്രഹ്മജ്ഞാനത്തിന് ഇച്ഛയുള്ളവൻ ഞാൻ ആരെന്നും എന്തെന്നും പരിഗണിക്കുന്നു ആ സത്യകാമൻ ഉപനിഷത്തിലുണ്ട് ഇതുപോലെ തന്നെ ഒരു ശങ്കരനെ നമുക്കറിയാം ഗുരുവിന്റെ അടുക്ക ചെന്നു ഗോവിന്ദപാദൻ സ്വാഭാവികമായിട്ട് ഗുരു ചോദിച്ചു